സമാരാധ്യരായ പ്രിയ കുടുംബാംഗങ്ങളെ ഭാരതീയ വിചാരധാരകളുടെ അടിസ്ഥാന ശിലകൾ പര്യവേക്ഷണം ചെയ്ത് വേദങ്ങളും ബ്രാഹ്മണങ്ങളും ആരണ്യകങ്ങളും ഉപനിഷത്തുക്കളും വേദാംഗങ്ങളും പുരാണങ്ങളും ഉപപുരാണങ്ങളും ഉപവേദങ്ങളും കഴിഞ്ഞ് ഇതിഹാസത്തിൻ്റെ വിവരണത്തിൽ എത്തി നിൽക്കുകയാണ് നാം വേദസന്ദേശങ്ങളും ഉപനിഷത് സന്ദേശങ്ങളും ധർമ്മശാസ്ത്രങ്ങളും തത്വശാസ്ത്രവും ആധുനിക ശാസ്ത്രത്തിന് സമാന്തരമായ സർവവിജ്ഞാനങ്ങളും നമ്മുടെ പൂർവ്വപിതാമഹന്മാർ ലോകത്തിന് വേണ്ടി സമർപ്പിച്ചതിന് ശേഷം രണ്ട് ഇതിഹാസങ്ങൾ എഴുതി ധർമ്മശാസ്ത്രങ്ങൾ അനുസരിച്ച് ജീവിത രീതിയെ ചിട്ടപ്പെടുത്തേണ്ടത് എങ്ങനെയാണെന്ന് താത്വികമായ നിലവാരത്തിൽ എഴുതിയിരിക്കുന്ന ഗ്രന്ഥങ്ങളിൽ നിന്ന് വിഭിന്നമായി ജഗതീശ്വരൻ തന്നെ ഭൂമിയിൽ അവതരിച്ചാൽ സുഖദുഃഖങ്ങൾ എപ്രകാരം അനുഭവിക്കണം എങ്ങനെ അച്ഛനോട് പെരുമാറണം അമ്മയോട് പെരുമാറണം കുടുംബാംഗങ്ങളോട് പ്രജകളോട് രാഷ്ട്രത്തോട് മന്ത്രിമാരോട് പുരോഹിതന്മാരോട് അറിവുള്ളവരോട് അറിവില്ലാത്തവരോട് എപ്രകാരം പെരുമാറണം എങ്ങനെ ജീവിക്കണം സുഖദുഃഖങ്ങൾ എങ്ങനെ അനുഭവിക്കണം കാമക്രോധ ലോഭ മോഹ മാത്സര്യങ്ങളിലൂടെ കടന്നുപോകുന്ന ജനതതിയെ എപ്രകാരമാണ് വിലയിരുത്തേണ്ടത് ശരിയും തെറ്റും ഉത്തരവാദിത്വവും ഉത്തരവാദിത്വവും ഇല്ലായ്മയും എല്ലാം അറിഞ്ഞ് സാധാരണ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന നടക്കുന്ന നടക്കാൻ സാധ്യതയുള്ള സർവ അനുഭവങ്ങളെയും മനുഷ്യരൂപത്തിലുള്ള ഈശ്വരൻ അവതാരം ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ജ്യോതിസ്വരൂപമായതുകൊണ്ടാണ് അവതാരം എന്ന പേരുണ്ടായത് ആ അവതാരങ്ങൾ അനുഭവിക്കുന്ന രീതി മറ്റുള്ളവർ പങ്കുവെക്കുന്ന രീതി ഇവയെല്ലാം പുരാണത്തിൽ നിന്ന് ഭിന്നമായി താത്വിക നിലവാരത്തിൽ നിന്ന് ഭിന്നമായി ആത്മീയതയുടെ അളവ് വളരെ കുറച്ച് ഭൗതികതയുടെയും സാമൂഹ്യശാസ്ത്രത്തിൻ്റെയും അളവുകോലുകളിലൂടെ വിവരിക്കുന്നതായതുകൊണ്ടാണ് ഇതി ഇഹ ആസീത് ഇതിഹാസ ഇപ്രകാരം ഇവിടെ ഉണ്ടായിരുന്നു എന്ന വിവരണം തരുന്ന ചരിത്ര സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ആർക്കിയോളജിക്കൽ എവിഡൻസ് അനുസരിച്ച് ലഭ്യമാകുന്ന എല്ലാ തെളിവുകളും കൊണ്ട് രണ്ട് ഇതിഹാസങ്ങളിലും ചരിത്ര സംഭവങ്ങളുടെ പശ്ചാത്തലമുണ്ട് എന്ന വിവരണം നൽകുന്ന ഈ ഇതിഹാസങ്ങളിലേക്ക് ഒരു മണിക്കൂർ സമയം കൊണ്ട് കഷ്ടിച്ച് എത്തിനോട്ടം മാത്രമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് സമഗ്രമായി രാമായണം സമഗ്രമായി മഹാഭാരതം വിലയിരുത്തുക സാധ്യമാണ് പക്ഷേ എന്താണ് രാമായണം എന്തിനാണ് രാമായണം എഴുതിയത് അതുപോലെ തന്നെ എന്താണ് മഹാഭാരതം എന്തിനാണ് മഹാഭാരതം എഴുതിയത് എന്ന ചോദ്യത്തിന് സാമൂഹ്യശാസ്ത്രത്തിൻ്റെ പശ്ചാത്തലത്തിലുള്ള ഏതാനും മിനിറ്റുകൾ നേരമുള്ള ഒരു പ്രഭാഷണം മാത്രമാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് വാത്മീകി രാമായണത്തിൽ ബാലകാന്ഡം അയോധ്യാകാന്ഡം ആരണ്യകാന്ഡം കിഷ്കിന്താകാന്ഡം സുന്ദരകാന്ഡം യുദ്ധകാന്ഡം എന്നിങ്ങനെ ഏഴ് കാണ്ഡങ്ങളിലായിട്ട് എഴുപത്തിയേഴ് നൂറ്റി പത്തൊൻപത് എഴുപത്തഞ്ച് അറുപത്തി ഒൻപത് അറുപത്തിയെട്ട് നൂറ്റി ഇരുപത്തെട്ട് എന്നീ ക്രമത്തിൽ അധ്യായങ്ങൾ ചേർത്ത് നൂറുകണക്കിന് അധ്യായങ്ങളിലൂടെ ശ്രീരാമൻ എന്ന അവതാരത്തിൻ്റെ മനുഷ്യ ചൈതന്യം നിറഞ്ഞ മനുഷ്യാംശം നിറഞ്ഞു കവിയുന്ന ചരിത്ര വിവരണമാണ് നൽകിയിരിക്കുന്നത് നാരദ മഹർഷി വാത്മീകിക്ക് നൽകുന്ന സംക്ഷിപ്ത രാമകഥയോടുകൂടി ആധുനികമായി ശാസ്ത്ര പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുമ്പോൾ കൊടുക്കുന്ന അബ്സ്ട്രാക്റ്റിൻ്റെ രൂപത്തിൽ രാമായണത്തിന്റെ തുടക്കത്തിൽ തന്നെ അബ്സ്ട്രാക്ട് രാമായണ കഥ കൊടുക്കുന്നുണ്ട് തമശ നദീതീരത്ത് അമ്പെയ്ത് വീഴ്ത്തിയ ക്രൗഞ്ചമിഥുനത്തെ കണ്ട് വാൽമീകി ദുഃഖിക്കുകയും ബ്രഹ്മാവ് രാമലക്ഷ്മണ കഥ എഴുതണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു അതനുസരിച്ച് അയോധ്യ രാജാവായ ദശരഥന് പുത്രകാമേഷ്ടി യാഗത്തിലൂടെ രാമ ലക്ഷ്മണ ഭരത ശത്രുഘ്ന പുത്രന്മാരുടെ ജനനം രാമലക്ഷ്മണന്മാര് വിശ്വാമിത്ര മഹർഷിയുടെ യാഗം സംരക്ഷിക്കുന്നതിനു വേണ്ടി യാത്ര ചെയ്യുന്നത് അവതാരമായി ജനിച്ച ഒരു രാജപുത്രന് എന്തെല്ലാം കാര്യങ്ങൾ നടത്തേണ്ടി വരുന്നു എന്ന് ഇവിടെ നിന്ന് മനസ്സിലാകുന്നു കൂടാതെ യാത്രാമധ്യേ അനവധി മഹർഷിമാരുടെ ആശ്രമങ്ങളിലൂടെ നടന്നു ചെന്ന് അവരിൽ നിന്ന് ലഭിക്കുന്ന സർവവിജ്ഞാനവും സ്വീകരിക്കുന്ന ഒരു സാധാരണ മനുഷ്യനെ പോലെയുള്ള ശ്രീരാമൻ ജനകരാജ്യത്ത് ചെന്ന് ജീവിതം അനുഭവിക്കാൻ ആരംഭം എപ്രകാരം നടത്തണമെന്ന് വിവരിക്കുന്ന രീതിയിൽ ജനകപുത്രിയായ സീതാദേവിയെ വിവാഹം കഴിക്കാനുള്ള നിശ്ചയവുമായി ശ്രീരാമന്റെ ചരിത്രം വിവരിക്കുന്ന ബാലകാന്ഡം അവസാനിക്കുന്നു അയോധ്യാകാന്ഡത്തിൽ ശ്രീരാമന്റെ പട്ടാഭിഷേകം യുവരാജാവായുള്ള പട്ടാഭിഷേകം എല്ലാ ക്രമീകരണങ്ങളും തയ്യാറെടുപ്പോടുകൂടി അത്യുത്സാഹത്തോടുകൂടി അത്യാഡംബരത്തോടുകൂടി നടക്കുന്ന അയോധ്യ രാജ്യത്തിൽ കുടുംബത്തിൻ്റെ പ്രശ്നമെന്ന രീതിയിൽ കൈകേയിയോട് മന്ദര ഉപദേശിക്കുന്ന ആ ദുരുപദേശം സ്വീകരിച്ചുകൊണ്ട് ശ്രീരാമന് വനവാസം കൊടുക്കണമെന്നും ഭരതന് രാജ്യം കൊടുക്കണമെന്നും സ്വപതിയായ ദശരഥനോട് കൈകേയി ആവശ്യപ്പെടുന്നത് യഥാർത്ഥത്തിൽ അവതാരമൂർത്തികൾക്ക് പോലും കുടുംബാംഗങ്ങളിൽ നിന്നുണ്ടാകുന്ന പ്ലസ്സുകളും മൈനസുകളും ചൂണ്ടിക്കാണിക്കുന്ന അനുഭവത്തിലൂടെ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ശ്രീരാമൻ അയോധ്യയിൽ ജനിച്ചത് തുടക്കം മുതൽ അവസാനം വരെ അയോധ്യയെ ഭരിക്കാനുള്ള രാജാവായിട്ട് വാണരുളുവാനായിരുന്നില്ല മറ്റൊരു ലക്ഷ്യവും മറ്റൊരു ധർമ്മവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് കൊണ്ട് ആ ധർമ്മം നിറവേറ്റുവാൻ പാകത്തിന് അവസരം ഉണ്ടാക്കുവാനുള്ള രീതിയിലാണ് ഈ കുടുംബ പ്രശ്നമുണ്ടായത് മന്ധരയുടെ ഉപദേശമനുസരിച്ച് കൈകേയിയുടെ ആഗ്രഹമനുസരിച്ച് ദശരഥൻ ശ്രീരാമന് പതിനാല് വർഷത്തെ വനവാസം അംഗീകരിക്കുകയും ഭരതനെ യുവരാജാവായി വാഴിക്കുവാനുള്ള പത്നിയുടെ നിർദ്ദേശം സ്വീകരിക്കാൻ ഗത്യന്തരമില്ലാതെ നിർബന്ധിതനാവുകയും ചെയ്യുന്ന ആ വിവരണത്തോടുകൂടി ശ്രീരാമൻ്റെ വനവാസ യാത്ര ആരംഭിക്കുന്നു ശൃംഗവേർ പുരത്തും കാളിന്തി നദിയുടെ കൂടെയും ചിത്രകൂടത്തിലൂടെയും ദക്ഷിണഭാഗത്തേക്ക് പോകുന്ന ശ്രീരാമൻ അഖണ്ഡ ഭാരതത്തിൻ്റെ പുരാതനമായ ഏകത്വത്തെ കൂടി ചൂണ്ടിക്കാണിക്കുന്ന വിധത്തിലാണ് ശ്രീരാമൻ്റെ യാത്ര സമഗ്രമായ ഉത്തരഭാരതത്തിൽ നിന്ന് ആരംഭിച്ച് ദക്ഷിണ ഭാരതത്തിൽ ശ്രീലങ്ക വരെ എത്തിയിരിക്കുന്ന രാമൻ ഐക്യഭാരതത്തിൻ്റെ പ്രതീകമായി നിൽക്കുന്നു ശ്രീരാമൻ വടക്കോട്ടല്ല പോയത് കിഴക്കോട്ടോ അഥവാ പടിഞ്ഞാട്ടോ അല്ല പോയത് തെക്കുള്ള ജമ്പുദ്വീപിലെ ഭാരതഖണ്ഡം എന്ന് പറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് മേരുവിൻ്റെ ദക്ഷിണ പാർശ്വത്തിൽ ദണ്ഡകാരണ്യത്തിലുള്ള കേരളത്തിലും തമിഴ്നാടിലും ശ്രീലങ്കയിലും വരെ പോകാനുള്ള അവസരം ഭാരതത്തിൻ്റെ ഏകത്വം ഇതിഹാസകാലത്ത് പോലും വർത്തിക്കുന്നു എന്ന് കാണിക്കുന്നു അതേ സമയത്ത് രാജ്യഭാരമേൽക്കാൻ വശിഷ്ഠ വസിഷ്ഠ നിർദ്ദേശമുണ്ടായിട്ടും ദുഃഖിതനായ ഭരതൻ സ്വന്തം ജ്യേഷ്ഠനെ രാജാവായി വാഴിക്കണമെന്ന നിർബന്ധം കൊണ്ട് വശിഷ്ഠാദികളോടുകൂടി ഗുഹനോടും ഭരദ്വാജനോടും കൂടി ഭരദ്വാജന്റെ ആശ്രമത്തിലെത്തി രാമനോട് വീണ്ടും വീണ്ടും അയോധ്യയുടെ രാജാധിപത്യം സ്വീകരണ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു പക്ഷേ അച്ഛൻ്റെ ആഗ്രഹം പിതൃദേവോ ഭവ മാതൃദേവോ ഭവ ആചാര്യദേവോ ഭവ അതിഥിദേവോ ഭവ എന്ന വിവരണം അന്വർത്ഥമാക്കിക്കൊണ്ട് ശ്രീരാമൻ അച്ഛൻ്റെ ആഗ്രഹപൂർത്തിക്കായിട്ട് പ്രവർത്തിക്കുവാൻ ഭരതനോട് ഉപദേശിക്കുന്നതോടുകൂടി അയോധ്യാകാന്ഡം അവസാനിക്കുന്നു ആരണ്യകാന്ഡത്തിൽ ശ്രീരാമനും ലക്ഷ്മണനും സീതയും വനവാസത്തിൻ്റെ മധ്യത്തിൽ ആരണ്യത്തിലൂടെ പോകുന്നു അനവധി അനവധി നെഗറ്റീവുകളും കുറേ അധികം ഋഷിവര്യന്മാരെ കാണുന്ന പോസിറ്റീവുകളും അനുഭവിച്ചുകൊണ്ട് ശൂർപ്പണക്കയുടെ നാസിക ഛേദിച്ച ലക്ഷ്മണന്റെ കർമ്മവും അവസാനിച്ച് പതിനാല് രാക്ഷസന്മാരെ അഭിമുഖീകരിക്കേണ്ടി വന്നതിൽ പതിമൂന്ന് പേരെയും വധിച്ച് പതിനാലാമതായ അകമ്പനാർ എന്ന ഒരു രാക്ഷസൻ ശ്രീരാമനെക്കുറിച്ചും ലക്ഷ്മണനെക്കുറിച്ചും സീതയുടെ ഭംഗിയെക്കുറിച്ചും രാവണനെ അറിയിക്കുന്നു പതിനാല് പേരെയും വധിച്ചൊരു കഥ വാൽമീകി എഴുതിയില്ല ഓപ്പർച്യൂണിറ്റി അഥവാ സാന്ദർഭികമായി സംഭവിക്കുന്ന വ്യത്യാസത്തിൻ്റെ ഭാഗത്തിൽ പതിമൂന്ന് പേർ വധിക്കപ്പെടുകയും ഒരാൾ ഇവരുടെ വരവിനെക്കുറിച്ച് രാവണനെ ലങ്കയിൽ അറിയിക്കുകയും ചെയ്യുന്ന ആ കണക്ഷൻ ഇൻ ദ സ്റ്റോറി അതിഗംഭീരമായി ചരിത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ എഴുതിയിരിക്കുന്നു രാവണൻ സീതയെ അന്വേഷിച്ച് സീതയെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ ആകാശമാർഗേണ വരണമെന്ന് രാവണൻ്റെ സഹോദരിയായ ശൂർപ്പണക്കയുടെ ഉപദേശം സ്വീകരിച്ച് രാവണ സീതയെ രാവണൻ കൊണ്ടുപോകാനുള്ള എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നു അതേ സമയത്ത് സീതയെ നഷ്ടപ്പെട്ട ദുഃഖത്തിൽ ശ്രീരാമൻ തൻ്റെ ദൗത്യം നിറവേറ്റാൻ കുടുംബ ബന്ധത്തിൻ്റെ ഗാഠത മനസ്സിലാക്കി കൊടുക്കുവാൻ സീതയെ അന്വേഷിച്ചു പോകുന്നു മനുഷ്യനും മൃഗങ്ങളും സർവരും ശ്രീരാമൻ്റെ കർമ്മബന്ധ കർമ്മബന്ധാവിൽ സഹായിക്കുവാൻ എത്തുന്ന ആ പ്രകൃതിയോടുള്ള ഭാരതത്തിൻ്റെ വീക്ഷണം വിവരിക്കുന്ന രീതിയിലുള്ള ഒരു ചരിത്രഭാഗം ഇവിടെ നമുക്ക് കാണാം ജഡായു എന്ന പക്ഷി ജഡായുമംഗലത്തിനടുത്ത് തലകുത്തി വീണ പാറ ഇന്നും ജഡായുപ്പാറയായി കാണുമ്പോൾ അയോധ്യയിൽ നിന്ന് ആരംഭിച്ച ശ്രീരാമന്റെ പദയാത്ര കേരളത്തിൽ കൊട്ടാരക്കരക്കടുത്തുള്ള ജഡായുമംഗലം വരെ എത്തുന്നു അവിടെ നിന്ന് ബ്രാഹ്മണ മേധാവിത്വത്തിനെതിരെ അട്ടഹസിക്കുന്നവര് പോലും അറിയാൻ പാകത്തിന് ഈശ്വരാവതാരമായി വന്ന ശ്രീരാമൻ ശബരി എന്ന കാട്ടാള സ്ത്രീയിൽ നിന്ന് ഉപഹാരങ്ങൾ സ്വീകരിച്ച് അവരിൽ നിന്ന് എല്ലാ ഉപദേശവും സ്വീകരിച്ച് ബാലിസുഗ്രീവന്മാരുടെ അടുത്തേക്ക് പോകാനായി പുറപ്പെടുന്നു ഒരു സാധാരണ കാട്ടിൽ വസിക്കുന്ന ശബരി എന്ന സ്ത്രീയുടെ ശബരിമല ഏത് സ്ത്രീയുടെ പേരിലാണോ അറിയപ്പെടുന്നത് ആ സ്ത്രീയുടെ സാമാന്യ ജ്ഞാനം ഇതിഹാസകാലത്ത് എത്രത്തോളം ഉണ്ടായിരുന്നു എന്നറിയണമെങ്കിൽ രാവണനെക്കുറിച്ചും അതുപോലെ തന്നെ വിഭീഷണനെക്കുറിച്ചും അവിടെയുള്ള കുറിച്ചും ബാലിയെ കുറിച്ചും സുഗ്രീവനെ കുറിച്ചും മൊത്തത്തിൽ കേരളവും തമിഴ്നാടും ശ്രീലങ്കയുമുള്ള സർവ്വദേശത്തിൻ്റെയും ജിയോഗ്രഫിക്കൽ ഇൻഫർമേഷൻ അറിയാമായിരുന്ന ഒരു കാട്ടിൽ വസിക്കുന്ന സ്ത്രീയുടെ കോല് അറിവിൻ്റെ അളവുകോല് എത്ര അഗാധമായിരുന്നു എന്ന് മനസ്സിലാക്കുവാൻ ഈ ഇതിഹാസത്തിൻ്റെ മനുഷ്യാംശത്തിലൂടെ കടന്നുപോയാൽ മനസ്സിലാക്കാൻ സാധിക്കും പമ്പാതീരത്ത് വന്ന് ഈ കർമ്മങ്ങളെല്ലാം നിർവഹിച്ച് രാമേശ്വരം വരെ പോകുന്ന ശ്രീരാമൻ്റെ കഥയോടുകൂടി ആരണ്യകാന്ഡം അവസാനിച്ച് കിഷ്കിന്താകാന്ഡത്തിലേക്ക് ചെന്ന് സുഗ്രീവനും ബാലിയും തമ്മിലുള്ള വൈരത്തിൻ്റെ കഥയും പറഞ്ഞ് ബാലിയെ നിഗ്രഹിച്ച് സുഗ്രീവനെ രാജ്യഭാരം ഏൽപ്പിച്ച് വർഷക്കാലത്തിനു ശേഷം ശ്രീരാമൻ ആവശ്യമായ എല്ലാ സഹായ സഹകരണങ്ങളും നൽകാമെന്നേറ്റ് അവരുടെ സംരക്ഷണവും സംരക്ഷണവുമേറ്റ് വർഷകാലം വരുമ്പോൾ ശ്രീലങ്കയിലേക്കുള്ള വർഷകാലം വന്ന് ആ കാലയളവ് തീരുമ്പോൾ ശ്രീലങ്കയിലേക്കുള്ള പദയാത്ര ആരംഭിക്കാൻ വേണ്ട സർവ സഹായവും ചെയ്തു കൊടുക്കുന്ന സുഗ്രീവന്റെ കഥയോടുകൂടി കിഷ്കിന്താകാന്ഡം അവസാനിക്കുന്നു സുന്ദരകാന്ഡത്തിൽ ഹനുമാനെ ഉത്തേജിപ്പിച്ച ജാംബവാൻ ഇന്നത്തെ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ അനുസരിച്ച് മോട്ടിവേഷൻ സിദ്ധാന്തത്തിലൂടെ ഉറങ്ങിക്കിടക്കുന്ന ചൈതന്യത്തെ എപ്രകാരം ഉണർത്താമെന്ന് ഒരു മൃഗത്തിൽ പോലും അല്ലെങ്കിൽ ഹനുമാൻ ആൻഡമാൻ നിക്കോബാറുകാരനാണ് ഹനുമാൻ എന്നാ പറയുക ഹനുമാന്റെ പേരാണ് ആൻഡമാൻ ആ ഹനുമാനെ ഉത്തേജിപ്പിച്ച് ആകാശമാർഗത്തിലൂടെ ശ്രീലങ്കയിൽ ചെന്ന് സീതയെ കാണുവാൻ വേണ്ടിയുള്ള ശ്രമത്തിന് അത്യുജ്വലമായ പ്രോത്സാഹനം നൽകുന്നു ഒരു യാത്രാമധ്യേ എന്തെല്ലാം പ്രതിബന്ധങ്ങൾ ഏത് വ്യക്തിക്കും ഉണ്ടാകാമെന്ന് ഹനുമാന്റെ പ്രയാണകഥയിലൂടെ വിവരിക്കുന്ന Valmiki negatives are inherent in human life എന്ന് വിവരിക്കുന്ന ആ അത്യുജ്വലമായ അനുഭവ സമ്പത്തുക്കൾ നമുക്ക് തരുന്നുണ്ട് അങ്ങനെ വാനര രൂപത്തിൽ മനുഷ്യനിൽ നിന്ന് അവൻ്റെ പൂർവികനായ വാനര രൂപത്തിൽ ഹനുമാൻ ഇത്രയും ഉജ്ജ്വലമായ ഏതാണ്ട് ഇരുപത് മൈലുകൾ നീളമുള്ള ബേ ഓഫ് ബംഗാളിലെ പാക് സ്ട്രൈറ്റ് കടന്ന് ജാഫ്നയിലോ മറ്റോ എത്തിക്കാണണം അവിടെ എത്തിയപ്പോൾ സീതയെ സമാശ്വസിപ്പിക്കുന്ന ത്രിജട എന്ന രാവണൻ്റെ കുടുംബാംഗത്തെയാണ് കാണുന്നത് രാക്ഷസകുലത്തിൽ ജനിച്ചാൽ പോലും സന്മനസ്സുണ്ടാകും നല്ല മനസ്സുണ്ടാകാം എന്ന് കാണിക്കുന്നതിന് ആരെയും അടിച്ചാക്ഷേപിക്കാത്ത വിധത്തിൽ ഒരു വിഭാഗത്തെയും ഒരു വർഗത്തെയും അവർ നീചരാണ് എന്ന് മുദ്ര കുത്താത്ത വിധത്തിൽ ത്രിജടയുടെ മഹത്വം വിവരിക്കുന്ന വാത്മീകി രാക്ഷസകുലത്തിൽ ജനിച്ച ത്രിജടയെ വ്യക്തമായി വിവരിച്ച് അവർ നൽകുന്ന അത്യുജ്വലമായ സാന്ത്വന വാക്കുകൾ സീതയെ എത്രത്തോളം ആശ്വസിപ്പിക്കുന്നു എന്ന് കാണിക്കുന്നുണ്ട് കൂടാതെ ലങ്കയിലെത്തിയ ഹനുമാനെ ഇന്ദ്രജിത്ത് ബ്രഹ്മാസ്ത്രം കൊണ്ട് ബന്ധിക്കുന്നതും എല്ലാം ദർശിച്ച് രാവണന്റെ മുമ്പിൽ കൊണ്ടുപോയി ദൂതനെ വധിക്കരുത് എന്ന ധാർമ്മിക ബോധം രാക്ഷസകുലത്തിൽ ജനിച്ച രാവണന് പോലും ഉണ്ടായതായി നമുക്ക് കാണാം അതേ സ്ഥാനത്ത് അവഹേളനാത്മകമായി പുച്ഛിച്ചുകൊണ്ട് നടത്തിയ കർമ്മത്തിൻ്റെ പരിണതഫലം അനുഭവിക്കാനുള്ള യോഗവും രാവണനുണ്ടായി രംഗാപുരി കത്തി നശിച്ചതിൻ്റെ കഥ ഏവർക്കും അറിയാവുന്നതാണ് സാധാരണ കഥയാണെങ്കിൽ പോലും അല്പത്വം കാണിക്കുകയും അല്പത്വം ദർശിക്കുകയും ചെയ്തതിൻ്റെ പരിണിതഫലമാണ് എന്ന അനുഭവ പാഠമാണ് ഇവിടെ നമ്മെ ഈ കഥായുടെ ഭാഗത്തിലൂടെ ഓർമ്മിപ്പിക്കുന്നത് പിന്നീട് വരുന്നതാണ് യുദ്ധകാന്ഡം സുഗ്രീവന്റെ നേതൃത്വത്തിൽ വാനരസേന ലങ്കയിലേക്ക് കടന്ന് സേതുബന്ധനം നടത്തിയതിനു ശേഷം ലങ്കയിലേക്ക് കടന്ന് കത്തിക്കരിഞ്ഞ ലങ്കാപുരി കണ്ട് വിഭീഷണന്റെ അഭയസ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് അതേ സ്ഥാനത്ത് സ്വന്തം രാജ്യമായ ലങ്കക്കെതിരെ യുദ്ധം നടത്തരുത് എന്ന് ശ്രീരാമൻ വിഭീഷണനോട് ഉപദേശിച്ച് ആയുധം എടുപ്പിക്കാത്ത വിധത്തിൽ മാറ്റി നിർത്തിക്കൊണ്ട് മറ്റ് വാനര സൈന്യങ്ങളും ശ്രീരാമനും ലങ്കയിലേക്ക് യുദ്ധത്തിനായി പോകുന്നു ഒരൊറ്റ അസ്ത്രം കൊണ്ട് ബേ ഓഫ് ബംഗാളിനെ വറ്റിക്കാൻ കപ്പാസിറ്റി ഉണ്ടെന്ന് വാത്മീകി എഴുതിയ അതേ ശ്രീരാമൻ തന്നെ ശിവനെ പൂജിക്കുന്നതും പ്രപഞ്ച ചൈതന്യത്തെ ആരാധിക്കുന്നതും ആവശ്യമില്ലാത്തിടത്ത് തൻ്റെ ഉഗ്രഭാവം കാണിക്കാതിരിക്കുന്നതും അതേ സ്ഥാനത്ത് മനുഷ്യനേക്കാൾ എത്രയോ താഴ്ന്നവരെന്ന് പറയുന്ന വാനരന്മാരുടെ സഹായം പോലും മാനേജ്മെന്റ് പ്രിൻസിപ്പിളിൽ ഉപയോഗിച്ചുകൊണ്ട് പാക്സ്ട്രേറ്റ് വഴി ഇത്രയും ദൂരത്തിലേക്ക് സേതു ബന്ധിച്ചതിന് ശേഷം അണ്ണാറക്കണ്ണൻ്റെ പോലും സഹായം സ്വീകരിക്കാൻ വിമുഖത കാണിക്കാത്ത വിധത്തിൽ അപ്പുറത്ത് കടന്ന് ശ്രീരാമ സൈന്യത്തിൻ്റെ വരവും ഉജ്ജ്വലതയും മുഴുവനും വിവരണം കേട്ട രാവണൻ്റെ മാനസികാവസ്ഥയും അറിഞ്ഞുകൊണ്ട് അത്യുജ്വലമായ യുദ്ധത്തിന് അതിഗഹനവും ഗംഭീരവും നാശാം നാശോന്മുഖവുമായ യുദ്ധത്തിൻ്റെ വിവരണം നൽകിയിരിക്കുന്നു ലക്ഷ്മണന് പോലും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത വിധത്തിൽ കൂടി ഒരു യുദ്ധം ഈശ്വരീയ ചൈതന്യത്തിന് പോലും താങ്ങാൻ മസിൽ പവർ ചിലപ്പോൾ സാധിച്ചു എന്ന് വരില്ല എന്ന് കാണിക്കുന്ന അനുഭവ സമ്പത്തുക്കളുടെ എല്ലാ വിവരണങ്ങളും ചേർന്ന് അവസാനം യുദ്ധത്തിൽ രാവണനെ വധിച്ച് സീതയും രാമനും സംഗമം ചെയ്ത് അന്യരാജ്യത്ത് അന്യഗ്രഹത്തിൽ വസിച്ച സ്വപത്നിയാണെങ്കിൽ പോലും സത്യവും ജനങ്ങളുടെ അഭിപ്രായവും ജനതതിയുടെ അംഗീകാരവും ഒരു രാജാവിന് ഒഴിച്ചുകൂടാൻ വയ്യാത്തതാണെന്ന് തെളിയിച്ചുകൊണ്ട് വ്യക്തിപരമായി അതിൽ പുരുഷ മേധാവിത്വമോ സ്ത്രീയുടെ അധസ്ഥതാസ്ത അവസ്ഥയോ ഏതാണെന്നുള്ളതല്ല രാജാവ് അകീർത്തിക്കും വിമർശനത്തിനും ഉപരിയായി വർത്തിക്കുവാൻ പാകത്തിന് സമൂഹത്തിൻ്റെ അംഗീകാരം നേടുവാൻ വേണ്ടി അന്ന് നിലവിലുള്ള ആചാരങ്ങളുടെ ഭാഗമായ സാമൂഹ്യ അംഗീകാരം നേടിക്കൊടുക്കുന്ന നേടിയെടുക്കുന്ന ആ കർമ്മവും നിർവഹിച്ച് സീതയെ സ്വീകരിച്ച് അവിടെ നിന്നും തിരിച്ചു വന്ന് വിമാനമാർഗത്തിൽ വരുമ്പോൾ യുദ്ധകാന്ഡം കഴിഞ്ഞ് ആകാശമാർഗത്തിലൂടെ വരുന്ന ഇവരെല്ലാവരും ജാമ്പവാനെയും വിഭീഷണനെയും സുഗ്രീവനെയും ഹനുമാനെയും ലക്ഷ്മണനെയും കൂട്ടി വരുന്ന ആ വിവരണം കാണുമ്പോൾ ഇന്നത്തെ മദ്രാസും വിശാഖപട്ടണവും ഒരു പക്ഷേ ജ്യോതി ഭരിക്കുന്ന ബംഗാളും ലാലു പ്രസാദ് യാദവന്റെ ബീഹാറിന്റെ അടുത്തുള്ള സ്ഥലങ്ങളും എല്ലാം വിവരിച്ച് ഉത്തർപ്രദേശിലേക്ക് എത്തുന്നതിന് മുൻപ് ബംഗാളിലുള്ളതാണെന്ന് തോന്നുന്നു ഭരദ്വാജ ആശ്രമത്തിൽ ചെന്ന് ഭരതനെ കണ്ട് കാര്യങ്ങളെല്ലാം വിവരിച്ച് അവിടെ നിന്നും ഒരുമിച്ച് അയോധ്യയിൽ പോയി പട്ടാഭിഷേകത്തിന് വേണ്ട എല്ലാ ഒരുക്കങ്ങളും നടത്തി അത്യുജ്വലമായ പതിനാല് വർഷത്തെ അനുഭവങ്ങൾ മുഴുവനും അയവിറക്കിക്കൊണ്ട് അയോധ്യാപുരിയെ പതിനാല് വർഷവും വാണരുളിയ ജ്യേഷ്ഠൻ്റെ പാതുകം വെച്ച് വാണരുളിയ ഭരതൻ്റെ നിറഞ്ഞ കണ്ണുകളോടെയുള്ള സഹോദര്യ സ്നേഹം അതുപോലെ തന്നെ ലക്ഷ്മണൻ പതിനാല് വർഷവും സഹോദരനെയും സഹോദരി പത്നിയെയും കാത്തുസൂക്ഷിച്ചതിൻ്റെ ചാരിതാർത്ഥ്യം ഒരു താഴ്ന്ന ഭക്തന്റെ നിലവാരത്തിലിരുന്നു കൊണ്ട് പോലും അത്യുജ്വലമായ സ്നേഹവും മനസ്സിൻ്റെ കാഠിന്യവും കർമ്മധീരതയും കാണിച്ച ഹനുമാന്റെ വിവരണം ഇതൊന്നും കൂടാതെ തെറ്റുകൾ ചെയ്ത് തെറ്റുകളുടെ കൂമ്പാരത്തിലിരുന്ന ജ്യേഷ്ഠനെ നശിപ്പിച്ച് ആ രാഷ്ട്രത്തിൽ ആധിപത്യം സ്ഥാപിക്കാതെ അവിടെ ജനനീ ജന്മഭൂമിശ്ച സ്വർഗാതപികരീയസി എന്ന മന്ത്രത്തിലൂടെ നമുക്ക് തിരിച്ച് അയോധ്യയിലേക്ക് പോകാം ലങ്കയുടെ അധിപതിയായി ഇവിടത്തെ റെപ്രസെൻറ്റേറ്റീവായിട്ട് വിഭീഷണൻ വാണരുള്ളട്ടെ എന്ന് പറഞ്ഞ ചാരിതാർത്ഥ്യം അനുഭവിക്കുന്ന വിഭീഷണന്റെ മാനസിക വികാരം ഇതൊന്നും ചെയ്യാതെ ചിരഞ്ജീവിയായ ജാംബവാന്റെ ചാരിതാർത്ഥ്യം ഇതെല്ലാം അനുഭവത്തിൻ്റെ ഭംഗിയിലൂടെ കേൾക്കുവാനും കാണുവാനും സാധിക്കുന്ന ആ അവസരം കഴിഞ്ഞ് ശ്രീരാമൻ ഭരണഭാരം ഏറ്റെടുത്ത അയോധ്യയുടെ മഹത്തായ വർണ്ണനയും നൽകി ആരാണോ ഒരു രാഷ്ട്രത്തിൻ്റെ അധിപതിയാകേണ്ടത് അദ്ദേഹം ആ രാഷ്ട്രത്തിൻ്റെ അധിപതിയാകുന്ന വേളയിൽ അവിടുത്തെ ജനതധി അനുഭവിക്കുന്ന ആനന്ദം എത്രത്തോളമുണ്ട് എന്ന് വിവരിക്കുന്ന ആ വരികൾ വളരെ ശ്രദ്ധേയമായി വാത്മീകി നൽകിയിട്ടുണ്ട് ഒരു രാഷ്ട്രം എങ്ങനെയാണ് ഭരിക്കേണ്ടത് ധർമ്മപുത്രരോട് ഭീഷ്മർ പറഞ്ഞതുപോലെ അഗ്രതശ്ചതുരോ വേദ പൃഷ്ടത സശരം ധനു ഇതം ബ്രാഹ്മ്യമിതം ക്ഷാത്രം ശപാദപി ശരാദപി അത്യുജ്വലമായ അറിവിൻ്റെ പര്യായമായിരിക്കണം രാജാവ് അദ്ദേഹത്തിൻ്റെ മുമ്പോട്ടുള്ള പ്രയാണത്തിൽ ഈ അറിവാണ് അദ്ദേഹത്തെ മാർഗദർശകം നൽകുന്ന അദ്ദേഹത്തിന് മാർഗദർശകമാകുന്നത് പുറകിലാണെങ്കിൽ ശരങ്ങൾ നിറച്ച അവനാഴിയും ബാണവും ഉണ്ടായിരിക്കണം എവിടെയാണോ ശാപത്തിൻ്റെ ജ്ഞാനശക്തി ഉപയോഗിക്കേണ്ടത് ആ ജ്ഞാനശക്തി ഉപയോഗിച്ചും എവിടെയാണോ അസ്ത്രത്തിൻ്റെ മസിൽ പവർ ഉപയോഗിക്കേണ്ടത് ആ മസിൽ പവർ ഉപയോഗിച്ചും ശാപാദപി ശരാദപി ശാപം കൊണ്ടോ ശരം കൊണ്ടോ രാജ്യം ഭരിക്കണമെന്ന് ഉപദേശിച്ച ധർമ്മശാസ്ത്രവും മഹാഭാരതവും പോലെ ശ്രീരാമൻ രാജ്യം ഭരിച്ച് അവിടെ വരുന്ന വിജ്ഞാന ജ്ഞാനപണ്ഡിതന്മാരെ സ്വീകരിച്ച് സമഗ്രമായ ശാസ്ത്ര സാഹിത്യ കാര്യങ്ങളിൽ വളർച്ച കൊടുത്ത് ഒരു രാഷ്ട്രത്തെ സമഗ്രമായി വളർത്തി നന്മയുടെ പര്യായമാക്കി മാറ്റിയ അയോധ്യാപുരിയിലേക്ക് വരുന്ന ജനസഹസ്രങ്ങളുടെ വിവരണം നൽകുന്നു കൂടാതെ കഴിഞ്ഞുപോയ കാലങ്ങളെക്കുറിച്ച് അതിൻ്റെ കുറിച്ച് ശൂർപ്പണക്കയുടെയും രാവണന്റെയും വിഭീഷണന്റെയും കുംഭകർണന്റെയും ഇന്ദ്രജിത്തിൻ്റെയും ചരിത്രം എന്താണെന്ന് മനസ്സിലാക്കാൻ പാകത്തിന് ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവിലൂടെ പൂർവകാല സ്മരണകൾ അയവിറക്കി വസ്തുതകൾ അറിഞ്ഞുകൊണ്ട് ജീവിതത്തിൻ്റെ നന്മകൾ സ്വീകരിച്ച് താൻ വധിച്ച എല്ലാവരുടെയും ധീരതയെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് അംഗീകരിച്ചുകൊണ്ട് അവരെ മനസ്സാൽ പ്രണമിച്ചുകൊണ്ട് ഒരു അത്യുജ്വലമായ ഭരണം കാഴ്ചവെക്കുന്ന ശ്രീരാമൻ്റെ ചരിതമാണ് ഉത്തരകാണ്ഡത്തിലുള്ളത് അതേ സമയത്ത് നന്മകൾ തുടർച്ചയായി വരണമെന്ന് നിർബന്ധമില്ലാത്തത് കൊണ്ട് ഇടയ്ക്ക് വന്ന തിന്മയുടെ ഭാഗമായ സീതയെക്കുറിച്ചുള്ള അപവാദം ശ്രവിക്കാൻ നിർഭാഗ്യമുണ്ടായ അവസരത്തിലാണ് ശ്രീ സീതയെ ശ്രീരാമൻ ഉപേക്ഷിക്കേണ്ടി വന്നത് സ്വാഭാവികമായും അഭിപ്രായ വ്യത്യാസമുണ്ടാകാം സ്ത്രീകളോട് ഈ രാജ്യം ഒരിക്കലും അവഹേളനാത്മകമായി പെരുമാറിയിട്ടില്ല എത്ര നാര്യസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവത എവിടെയാണോ സ്ത്രീകൾ പൂജിക്കപ്പെടുന്നത് ദേവന്മാർ അവിടെ ആനന്ദനൃത്തം വയ്ക്കുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ അഹല്യ ദ്രൗപദീ സീത താരാ മണ്ഡോദരീ തഥാ പഞ്ചകന്യാ സ്മരേത് നിത്യം ഏതത് പാപവിനാശനം എന്ന് പറഞ്ഞ് സർവപാപവും മോചിപ്പിക്കാൻ വേണ്ടി അഹല്യയെയും രാവണന്റെ പത്നിയായ മണ്ഡോദരിയെയും താരയെയും എല്ലാം സ്മരിക്കുവാൻ ഉപദേശിച്ച ഭാരതീയർ സ്ത്രീകളോട് എതിരായിട്ട് പെരുമാറിയിട്ടുണ്ടെന്ന് പറയുന്നത് അസംബന്ധമാണ് അതിന്റെ സന്ദേശം നൽകുന്ന വിധത്തിൽ പക്ഷേ രാജാവിന് രണ്ട് ഈക്വൽ തുല്യമായ ധാർമ്മികമായ സംശയം വരുമ്പോൾ അതിൽ ജനാംഗീകാരം ഏതാണോ ഉപദേശം ഏതാണോ സ്വീകരിക്കാതെ നിവൃത്തിയില്ലാത്ത അവസരത്തിലാണ് സീതയെ വാൽമീകിയുടെ ആശ്രമത്തിൽ ഉപേക്ഷിക്കേണ്ടി വന്നത് അവിടെ വെച്ച് സീതാദേവി ലവകുശന്മാർക്ക് ജന്മം നൽകുന്നതും ലവകുശന്മാരെ വാൽമീകി വേണ്ട വിധത്തിൽ വിദ്യാഭ്യാസം നടത്തിക്കുന്നതുമെല്ലാം വിവരിക്കുന്നു കൂട്ടത്തിൽ രാഷ്ട്രഭാരം ഏറ്റെടുത്ത ചക്രവർത്തി പദത്തിന് അംഗീകാരം ലഭിക്കുവാൻ വേണ്ടി ശത്രുഘ്നനെ ലവണരാജ്യത്തിലെ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടി ശ്രീരാമൻ അയക്കുന്നു അതിനുശേഷമാണ് അശ്വമേധയാഗം നടത്തുന്നതും അശ്വമേധയാഗത്തിൽ കുതിരയെ തൻ്റെ പുത്രന്മാർ പിടിച്ചു കെട്ടുന്നതും അവർ ശ്രീരാമൻ്റെ അടുത്ത് വന്ന് രാമായണ കഥ വീണ്ടും പറയുന്നതുമായ ആ അനുഭവ സമ്പത്ത് പത്നിയും പുത്രന്മാരും രാഷ്ട്രത്തേക്കാൾ താഴെയാണ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ നശിപ്പിച്ച് കുടുംബം രക്ഷിക്കാം കുടുംബത്തെ നശിപ്പിച്ച് സമൂഹത്തെ രക്ഷിക്കാം സമൂഹത്തെ നശിപ്പിച്ചാലും രാഷ്ട്രത്തെ രക്ഷിക്കാതിരിക്കരുത് മാനവരാശിയെ പൂർണ്ണമായും രക്ഷിക്കാനുള്ള ധർമ്മ ശാസ്ത്രത്തിൻ്റെ ഉപദേശമാണിത് അതുകൊണ്ടാണ് രാഷ്ട്രത്തെ രക്ഷിക്കാൻ അത് ചെയ്തേണ്ടി വന്നത് അങ്ങനെ രാമൻ്റെ അശ്വമേധയാഗവും കഴിഞ്ഞ് ദുഃഖപൂരിതമായ രാജ്യഭാരവും കഴിഞ്ഞ് അവതാര ലക്ഷ്യവും കഴിഞ്ഞ് തിരിച്ചു പോകാൻ ഒരു നിമിത്തമുണ്ടാകണം സമയമെത്തിയപ്പോൾ യമൻ അഥവാ കാലൻ യാമത്തിൻ്റെ അധിപൻ അഥവാ കാലത്തിൻ്റെ അധിപനെത്തി നേരെ താപസന്റെ രൂപത്തിൽ ശ്രീരാമന്റെ അടുത്ത് വന്ന് പറയുന്നു അങ്ങക്ക് പോകാൻ സമയമായി അങ്ങയോട് സംസാരിക്കുന്ന വേളയിൽ മറ്റാരും ഇവിടെ വരരുത് വരുന്നവരെ വധിക്കണം കാരണം സംഘാത് സഞ്ചായതേ കാമ ശ്രീരാമൻ ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെന്റ് ഉള്ളത് ലക്ഷ്മണനോടാണ് ആ അറ്റാച്ച്മെന്റിനെ ഡിറ്റാച്ച്മെന്റ് ആക്കണം ഉപേക്ഷിക്കണം തിരിച്ചു പോകാനുള്ള സമയമായി ശ്രീരാമന് വിസയും പാസ്പോർട്ടും എടുത്ത് സ്വർഗാരോഹണം നടത്തണം വേണ്ടി രാം ലക്ഷ്മണനുമായുള്ള ബന്ധം വിച്ഛേദിക്കാൻ ഒരു കാരണം വേണം എന്ന ഒറ്റ ഉദ്ദേശം വെച്ചുകൊണ്ട് താപസ്വരൂപത്തിൽ വന്ന സമയം ദുർവാസാവിനെ അവിടെ വരുത്തി ദുർവാസാവിന്റെ കോപത്തിൽ നിന്ന് രാമനെയും സ്വയവും രക്ഷിക്കാൻ ലക്ഷ്മണൻ രാമന്റെ അടുത്ത് ചെന്ന് സമയത്തിൻ്റെ അധിപനായ താപസന്റെ ആവശ്യപ്രകാരം ഒന്നുകിൽ ലക്ഷ്മണനെ വധിക്കണം അല്ലെങ്കിൽ സത്യം നിലനിർത്താൻ വധത്തിന് തുല്യമായ ഉപേക്ഷ ഉപേക്ഷിക്കണം എന്ന് ഒരു അനുഭവം വരുത്തിയിട്ട് ലക്ഷ്മണനെ ഉപദേശിച്ച് സീത അതേ സമയത്ത് ഭൂമിയിൽ അന്തർധാനം ചെയ്ത് ശ്രീരാമൻ യഥാർത്ഥത്തിൽ താപസന്റെ രൂപത്തിൽ വന്നിരിക്കുന്ന സമയത്തിൻ്റെയും ഉദ്ദേശ സമ്പൂർത്തിയുടെ സൂചകമായി വന്ന ആ സംഭവങ്ങളും വിവരിച്ചതിനു ശേഷം സരയൂ നദിയിൽ സ്വയം ദേഹത്യാഗം ചെയ്ത് പ്രപഞ്ചതേജസ്സിന്റെ ഭാഗമായ മഹാവിഷ്ണുവിൻ്റെ ഭാഗമായ ശ്രീരാമൻ്റെ കഥ അവസാനിക്കുന്നു ശ്രീരാമൻ്റെ കഥയിൽ പല രീതിയിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാകാം അതിന് കാരണം ഭാര മഹാഭാരതം ഉൾപ്പെടെയുള്ള ഇതിഹാസത്തിലും മറ്റെല്ലാ പുരാണങ്ങളിലും ശ്രീരാമകഥ സംക്ഷിപ്ത രൂപത്തിൽ വിവരിക്കുന്നുണ്ട് ഇപ്രകാരം സംക്ഷിപ്ത രൂപത്തിൽ വിവരിക്കുന്നതിൻ്റെ വ്യത്യാസമാകാം രാമായണ കഥയിലെ വ്യത്യാസം കൂടാതെ തമിഴ്നാട്ടിൽ കമ്പരാമായണവും കേരളത്തിൽ എഴുത്തച്ഛൻ്റെ രാമായണവും കർണാടകത്തിലും ആന്ധ്രയിലും മഹാരാഷ്ട്രയിലുമെല്ലാം രാമായണം വ്യത്യസ്ത രീതിയിലെ വിവിധ ദേശത്തിൻ്റെ സ്വാദുകൾ ചേർത്ത് കോമ്പോണൻസ് ചേർത്ത് വിവരിക്കുന്ന ആ രീതിയിലുള്ള വ്യത്യാസവുമാകാം ഇതിഹാസത്തിൻ്റെ തദ്ദേശീയ ഭാഷയിലേക്കുള്ള പരിവർത്തനത്തിൻ്റെ പരാവർത്തനത്തിൻ്റെ വ്യത്യാസം രാമായണ കഥയിലും നിഴലിച്ചു കാണാം അധ്യാത്മരാമായണം പുരാണത്തിൻ്റെ ഭാഗമാണ് അത് ശ്രീരാമനിലുള്ള ഈശ്വര തേജസ്സിനെ ഉപാസിക്കാൻ വേണ്ടി മാത്രം രചിച്ചിരിക്കുന്നതാണ് വാത്മീകി രാമായണം ചരിത്രത്തിൻ്റെ ഭാഗമാണ് അതിൽ മനുഷ്യനായ ശ്രീരാമന്റെ അനുഭവ സമ്പത്ത് വിഭജിക്കാനും അത് അനുഭവിക്കാനും സ്വയം വിലയിരുത്തുവാനും ശരിയും തെറ്റുമറിയുവാനും നന്മതിന്മകൾ തിരിച്ചറിയാനും സമൂഹ്യ സാമൂഹ്യ ജീവിതത്തിലെ കുറവുകളും കൂടുതലുകളും തമ്മിൽ പങ്കുവെക്കുവാനും വേണ്ടി എഴുതിയിരിക്കുന്ന അത്യുജ്വലമായ രാമായണ കഥയിലൂടെ ഒരു രാഷ്ട്രത്തിൻ്റെ അധിപതിയാകേണ്ട വ്യക്തി എന്ന അവതാര പുരുഷൻ അനുഭവിച്ചിരിക്കുന്ന അനുഭവ സമ്പത്തുക്കൾ അത് താൽക്കാലികവും ശാശ്വതവുമായ അനുഭവ സമ്പത്തുക്കൾ എന്തെല്ലാമാണെന്ന് പറഞ്ഞിരിക്കുന്നു എത്ര വ്യക്തമായ ഭാഷയിലാണ് ഗംഗേ ച യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധുകാവേരി ജലേസ്മിൻ സന്നിധിങ്കുരു ഗുരു എന്ന് പറഞ്ഞ് ഭാരതത്തിലെ എല്ലാ നദികളെയും ഇവിടെ വരണമെന്ന് ആവാഹിച്ച ഭാരതീയർ സരയൂ നദിയെക്കുറിച്ച് പറയാതിരിക്കാൻ കാരണം ശ്രീരാമൻ ദേഹത്യാഗം ചെയ്ത് അപവിത്രീകൃതമായിരിക്കുന്ന നദി കൊണ്ടാണ് അതിനെ ഈ ഉജ്ജ്വലമായ തീർത്ഥങ്ങളുടെ ലെവലിൽ പെടുത്താത്തത് അനുഭവ സമ്പത്തുക്കൾ എവിടെയും ഓർത്തുകൊണ്ടാണ് ഋഷിവര്യന്മാരെല്ലാം എഴുതിയിരിക്കുന്നത് ഈ രാമായണ കഥ Indian institute of scientific heritage ഭാരതീയ ചിന്താധാരയുടെ അടിസ്ഥാന ശിലകളിൽ പ്രഭാഷണ പരമ്പര നടത്തുന്നതിൻ്റെ ഭാഗമായി ഒരു പ്രഭാഷണം നടത്തുവാൻ കാരണം അതിനകത്ത് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ ഉണ്ട് ജോഗ്രഫിക്കൽ പെർസ്പെക്റ്റീവ്സ് ഉണ്ട് കർമ്മധർമ്മങ്ങളുടെ സാമൂഹ്യശാസ്ത്രമുണ്ട് ശരിയെയും തെറ്റിനെയും വിശകലനം ചെയ്യാനുള്ള അനുഭവ സമ്പത്തുക്കളുണ്ട് ആധുനിക ലോകത്തിൽ ഏറ്റവും ഉചിതമായത് ഇതാണ് നമസ്കാരം